വിദന്തയ സ്ഫുരന്തിനാകാശെ പങ്ക്തയ അർദ്ധാന്ധകാലം മർദ്ദാന്ധകാലം അദ്ദേഹത്തിന്റെ അന്ധകാരമാകുന്ന ഇരുട്ട് ഇരുട്ടും രാത്രി പര്യായമായി പ്രയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ് ഹൃദയത്തിലെ ഹൃദയം ഉദ്ദേശിക്കുന്ന മനസ്സ് മനസ്സിന്റെ അന്ധകാരമാകുന്ന രാത്രി അതാണ് പ്രശ്നം ആ തൃഷ്ണയെ വിശേഷിപ്പിക്കുകയാണ് ദുരന്തമില്ല അന്തമില്ലാത്തതാണ് തൃഷ്ണ ആ തൃഷ്ണയാ ആ തൃഷ്ണ ഉണ്ട് തൃഷ്ണഹേതുവായിട്ട് ചേതനാകാശ ചൈതന്യത്തിൽ ആത്മചൈതന്യത്തിൽ അത് ആകാശം പോലെ വ്യാപകമായി അതിനെ ചേതനാകാശവും ദോഷ കൗശിക പങ്ക്തയ സ്ഫുരന്തി ദോഷങ്ങളാകുന്ന കൗശിക പങ്ക്തികൾ കൗശികം എന്ന് പറയുന്നത് മൂങ്ങ നത്ത് ഇങ്ങനെ രാത്രിചരന്മാരായ പക്ഷികളാണ് അവയുടെ നിരകൾ എന്താണ് അതാണ് ദോഷങ്ങൾ രാഗാദി ദോഷങ്ങൾ ആ രാഗാദി ദോഷങ്ങൾ ഇവിടെ രാത്രി ചരിക്കുന്ന പക്ഷികൾ എന്ന് പറഞ്ഞിരിക്കുന്നു ആ പക്ഷികൾ സ്ഫുരിക്കുന്നു എവിടെ ഈ ചൈതന്യത്തിൽ ആത്മചൈതന്യത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രഹ്മചൈതന്യത്തിൽ ഈ തത്ത് മൂങ്ങ എന്നൊക്കെ പറയുന്ന രാത്രി സഞ്ചരിക്കുന്നതും അത് അതിനെ പൊതുവെ നല്ല പക്ഷികളായിട്ടുള്ളതാണ് ദുശ്ശകലങ്ങളായിട്ടൊക്കെയാണ് അതുകൊണ്ടാണ് അതിനോട് ഭൂമിച്ചത് ആ ദോഷങ്ങളാകുന്ന ഈ പക്ഷികൾ ആത്മചൈതന്യത്തിൽ പ്രകാശിക്കുന്നു സ്ഫുരിക്കുന്നു പ്രകടമാണ് എന്തുകൊണ്ട് ഈ ദോഷങ്ങൾ പ്രകടമാകുന്നത് ദുരന്തയാതിഷ്ഠയ ദുരന്തമായ ഒരിക്കലും അവസാനിക്കുന്നതായ തിഷ്ഠ അത് ഇവിടെ നമ്മുടെ മനസ്സിലെ അന്ധകാരത്തിലാണ് അത് തന്നെയാണ് അവിടുത്തെ രാത്രി അത് തന്നെയാണ് അവിടുത്തെ ഇരുട്ട് മനസ്സിലെ ഇരുട്ടാണ് ആ മനസ്സിന്റെ ഇരുട്ടാണ് കൃഷ്ണൻ എന്നാണ് പറയുന്നത് ഇവിടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഒറ്റ പദ്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിലെല്ലാം ആവർത്തിക്കുകയാണ് കൃഷ്ണ എന്ന് പറയുന്നത് സാധാരണ ആശ എന്നുള്ള ഇവിടെ ഉപയോഗിക്കും ആശ ആശയെ വലിയ കൃഷ്ണയും പര്യായങ്ങളായിട്ട് ഉപയോഗിക്കും എന്നാണ് സാധാരണ ആഴ്ച എന്ന് പറഞ്ഞ ആഗ്രഹം എന്നുള്ള അർത്ഥം തൃഷ്ണ എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത കുറച്ചുകൂടെ കൂടും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ദുരന്തയാ ആഴ്ച അവസാനിക്കാതെ വന്നു കഴിഞ്ഞാൽ തൃഷ്ണയാണ് ആശ എന്ന് പറയുന്നത് അങ്ങനെ പാടെ നിഷേധിക്കാൻ പറ്റില്ല ആത്മീയതയിലും ആശയം നിഷേധിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ആ മുമുക്ഷുത്വം മുമുക്ഷ ആശയം പക്ഷെ അത് തൃഷ്ണയല്ല എന്ന് അവിടെ സാങ്കേതികമായി വേർതിരിക്കുക ശബ്ദം കൊണ്ടല്ല സാങ്കേതികമായി വേർതിരിക്കുക സാധാരണ നമ്മൾ പറയുന്ന ആഗ്രഹം എന്ന് പറയുന്നത് എന്നെ നിഷേധിച്ചു കഴിഞ്ഞാൽ മോക്ഷയിച്ച അതൊരാഗ്രഹമാണ് അത് ഉപേക്ഷിക്കേണ്ടി വരും അത് ഉപേക്ഷിച്ച പിന്നെ ആത്മീയതയിൽ പോയി വാ ഇച്ച് സംരക്ഷിക്കണം എന്നാൽ ഇവിടെ പറയുന്ന ദുരന്തയായ കൃഷ്ണയെ ഭഞ്ചിക്കണം ഇവിടെ അതിനെ ഉപേക്ഷിക്കേണ്ട തിരിക്കേണ്ട നശിപ്പിക്കേണ്ടതായിരുന്നു പറയുന്നു അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു വേർതിരിവ് വേണം നാശമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ അതുകൊണ്ട് ഗുണവും ഉണ്ടാകും ആഗ്രഹം മനുഷ്യരുടെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഒരാളുടെ ജീവിത ഇച്ഛ ആഗ്രഹം അതൊന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാൾ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വഴികളെ കുറിച്ച് മരിച്ചാൽ മതി അപ്പൊ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആഗ്രഹമാണ് അപ്പൊ ആഗ്രഹത്തെ അങ്ങനെ പാടെ ആരും നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ പറയുന്ന ദുരന്തയാ കൃഷ്ണയാ എന്ന് പറയുന്നത് ദുരാഗ്രഹത്തെ നിഷേധിക്കും ഇതിനെക്കുറിച്ച് മീമാംസകർ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് ഈ സർഗകാമോ യജേത അവിടെ നിന്നാണ് തുടക്കം അപ്പോ അവരതിന് അർത്ഥിത്വം എന്ന് പറയും അതിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും അതിന്റെ സാരം ഇതാണ് ആഗ്രഹം സ്വർഗത്തെ ആഗ്രഹിക്കുന്നു ത്യാഗിച്ചു അപ്പോൾ അത് ദോഷമുള്ളതായിട്ടുണ്ട് അവർ പറയും അങ്ങനെ ഒരു ആഗ്രഹത്തിന് ദോഷം ഇവിടെ എങ്ങനെയാണോ കൃഷ്ണയെ അദ്വൈതികളും ആത്മീയക്കാരൊക്കെ നിഷേധിച്ചാലും അവര് മോക്ഷത്വത്തെ മോക്ഷയിച്ചേ നിഷേധിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോ ധർമ്മം ധർമ്മത്തിനുള്ള അത് നിഷേധിക്കാൻ പറ്റില്ല കാരണം സമൂഹത്തിലെ സമൂഹത്തിന്റെ സുസ്ഥിരത അതിനുവേണ്ടിയിട്ട് സമൂഹത്തിലൊരു ധർമ്മമായി ആവശ്യമാണ് ധർമ്മം എന്താണെന്ന് നേരെ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ പോലെ ധർമ്മം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് മീമാംസ ഊന്നി പറയുന്ന കാര്യമാണ് ധർമ്മം എന്താണ് അവന്റെ ധർമ്മം മീമാംസകത്തെ ധർമ്മം എന്താണ് ഏ യാഗാദേവ ധർമ്മം ഏവ എന്ന് പറയും ഇവിടെ യാഗാദികൾ മാത്രമാണ് ധർമ്മം വേറൊന്നും ധർമ്മമാണ് അത് മാത്രമായിരിക്കണം ധർമ്മം ചൈത്യവന്ദനം ബൗദ്ധന്മാരുടെ കാര്യം മീമാംസ വ്യാഖ്യാനങ്ങളിലുണ്ടാകും അതൊന്നും ധർമ്മമാണ് ബൗദ്ധന്മാർ അവരുടെ ക്ഷേത്രത്തിന് ബലം വയ്ക്കുകയും മന്ത്രങ്ങൾ ജപിക്കുകയും ആചാരങ്ങൾ ചെയ്യുകയും അതൊന്നും ധർമ്മമാണ് ആ ധർമ്മ ഇച്ഛ മനുഷ്യന് വേണം എന്നാലും ധർമ്മം അനുഷ്ഠിക്കപ്പെടും മീമാംസകർ പറയുന്ന ധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്യ അധിഷ്ഠിതമായ ധർമ്മം ഉച്ച ബീജത്വങ്ങളിൽ അധിഷ്ഠിതമായ ധർമ്മമാണ് രാമോ വിഗ്രഹവാൻ എന്ന് ഏത് പഠിക്കും പറയാം എന്ന് വെച്ചാൽ രാമായണം വായിക്കാത്ത അർത്ഥം പറയും വാൽമീകി രാമായണം വായിക്കാൻ അത് വായിച്ചത് പറയുമ്പോൾ വിറയ്ക്കും എന്തുകൊണ്ട് ശൂദ്രന് സ്ത്രീകൾക്കൊന്നും പറയാനുള്ള അവകാശമില്ല എന്നാണ് അവിടെ പറഞ്ഞത് അപ്പൊ ഇതൊക്കെ ഓരോ കാലത്തിലും ഓരോ ആചാര്യന്മാരും എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നതെന്നുള്ളത് എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്നനുസരിച്ച് അപ്പോ ഇവിടെ ധർമ്മത്തെ അർത്ഥിക്കണം ധർമാർത്ഥിയായി ധർമ്മത്തെ ആഗ്രഹിക്കണം ഇതാണ് അവർ പറയുന്നത് പക്ഷെ അവർ പറയുന്നതിന് വളരെ എന്താണ് ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് അതിന്റെ ഈ ചാതുർവണ്യ ഭാഗത്തെ ഒക്കെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പറയുന്നു അത് മാത്രം പോരാ അതിന് എന്തുകൂടെ വേണം ബ്രഹ്മസൂത്രത്തെ നിങ്ങൾ ചർച്ച ചെയ്തു അർത്ഥിത്വം മാത്രം പോരാ പിന്നെ എന്ത് വേണം സാമർഥ്യം നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് എന്ത് വേണം സാമർഥ്യം കൂടെ വേണം എന്നാലേ പറ്റും അപ്പൊ ബ്രഹ്മസൂത്രത്തിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു എവിടെ ഒന്നും ഓർമ്മയില്ല അപശുദ്രാദികൾ ദേവതാദികളിലും എന്തുകൊണ്ട് ശൂദ്രനും വേദം പഠിക്കണമെന്ന് ആഗ്രഹിക്കാം അർത്ഥിത്വം അവനും ഉണ്ടാകാം പക്ഷെ അവനത് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് സാമർഥ്യം എന്താണ് സാമർഥ്യം എന്നൊക്കെ അവിടെ ചർച്ച ചെയ്താൽ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല പക്ഷെ അവരീ പറയുന്ന സാമർഥ്യം എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് മനസ്സിലാക്കിയാലേ നമുക്ക് തൃഷ്ണ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അന്നത്തെ സന്ദർഭത്തിൽ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് ആഗ്രഹം എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകും ആർക്കും എന്തിനും ആഗ്രഹം ഉണ്ടാകും പക്ഷെ അവർക്ക് സാമർഥ്യമില്ലെങ്കിൽ ഈ ആഗ്രഹം പ്രശ്നമായി അവന് പ്രശ്നമായി തീരും ആഗ്രഹം അപ്പോ അവൻ സാമർത്ഥ്യമില്ലാന്ന് മനസ്സിലാക്കിയാൽ അവൻ ആഗ്രഹത്തെ ഉപേക്ഷിക്കും ഇതാണ് ആ പറയുന്ന കാര്യം ശരിയാണ് അവർ പറയുന്ന സന്ദർഭങ്ങൾ ശരിയല്ലെന്നാണ് അത് ചാതുർവർണ്ണികമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് അത് പാടില്ല എന്നുള്ളതാണ് പിന്നെ ഉദാഹരണം ഞാനിപ്പോ ആഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പ്രഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നുന്നു ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആയാലെന്താ ആഗ്രഹിച്ചു ആരെങ്കിലും എന്റെ കഴുത്തിന് പിടിക്കും എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ വരത്തില്ല എന്തുകൊണ്ട് എനിക്ക് നേരത്തെ നേരെ എനിക്കതിനുള്ള സാമർഥ്യമില്ല പിന്നെ ഞാൻ ആഗ്രഹിക്കും എന്റെ മനസ്സിലങ്ങനെ ഒരു ആഗ്രഹമേ വരുന്നില്ല സ്വപ്നത്തിൽ പോലും ഞാൻ സ്വപ്നം കാണണം പോലുമില്ല കാരണം എന്റെ സാമ്പത്തികത്തെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം വരേണ്ട കാര്യമില്ല പക്ഷേ തന്റെ സാമർഥ്യത്തെ കുറിച്ച് ബോധ്യമില്ല ആർക്കും ആഗ്രഹം വരാമല്ലോ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതാണ് ദുരന്തം ദുരന്തമായ തൃഷ്ണ എന്ന് പറയുന്നതാണ് ഇത് മീമാംസകളുടെ സിദ്ധാന്തമാണ് ഞാൻ ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ പറയുന്നത് ആ സാമർഥ്യം പലത് പല പല പല കാര്യങ്ങളാണ് സാമർഥ്യത്തിലെല്ലാം ഉൾപ്പെടും എന്തിനു വേണോ സാമർഥ്യത്തിൽ കൂടി ചേർക്കാം കാരണം അവർ അധികാരത്തിൽ സാമർഥ്യത്തിൽ ചേർക്കും അല്ലെങ്കിൽ എന്താണ് വിവരദോഷിയായ ശങ്കരാചാര്യ പറഞ്ഞ പോലെ ഈ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിൽ കയറാൻ ആഗ്രഹിക്കരുത് എന്തുകൊണ്ട് അവന് സാമർഥ്യമില്ല എന്താ സാമർഥ്യം ഇല്ലാത്ത അവന് അധികാരിയില്ല അവൻ വളരെ ദൂരെ നിന്ന് അമ്പലത്തിന്റെ കൊടിമരം നോക്കി തൊഴുതാൽ മതി അവന് മോക്ഷം കിട്ടും പിന്നെ എന്തിനാകും കയറുന്നത് അപ്പോ ഇവിടെയെല്ലാം എല്ലായിടത്തും അവർ ഉപയോഗിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് പക്ഷെ ആ സാഹചര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ചുറ്റുപാടുകൾ നോക്കിയാൽ ഇത് രണ്ട് ശരിയാണ് സാമർഥ്യം അർത്ഥിത്വം ഇത് രണ്ടും ചേർന്ന് അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും അപ്പൊ എനിക്ക് അതിനുള്ള സാമർഥ്യം ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു ആ ചിന്തയില്ലാതെ ഞാൻ പരിശ്രമിക്കുന്നു എന്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ പരി അതിന്റെ ബലത്തിൽ ഞാൻ പരിശ്രമിക്കുന്നു ദുരന്തയ അവസാനിക്കാത്ത ആഗ്രഹം കൃഷ്ണയാണ് എനിക്കതിന് സാമർഥ്യമില്ലെങ്കിൽ ഒരിക്കലും എന്റെ ആഗ്രഹത്തിൽ എനിക്ക് സഫലമാക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ നിരന്തരം ആഗ്രഹിക്കും പ്രവർത്തിക്കും ചെയ്തിട്ടെന്താ വഴി ഞാൻ പറഞ്ഞ ഉദാഹരണം വെച്ച് ചിന്തിച്ചാൽ മതി എനിക്ക് സമർത്ഥ്യമുമ്പോ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ തന്റെ സാമർഥ്യത്തെ കുറിച്ച് ആദ്യം മനസ്സിലാക്കും അധികാരിക്കാരന്റെ ഭാഗമായിട്ട് അധികാരി മാത്രമാണ് ഒരാളെ പറഞ്ഞ സാമർഥ്യം ഇല്ലാതെ സാന്നിധ്യത്തെ അബ്ദുത്തലാലിന് സാമർഥ്യം ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ കാര്യമായ അബ്ദുത്തലാന്ന് പറയുന്ന ആരായിരുന്നു ഇന്നും ഐ പി എസ് ആരായാലും സ്റ്റാഫ് ഓർമ്മിക്കുന്നവരാണ് ഈ കഴിഞ്ഞ തവണ എന്താണ് പിന്നെ നമ്മുടെ ഒരു ചന്ദ്രയാനം വിട്ടുകഴിഞ്ഞല്ലോ അന്നും അവർ ഓർമ്മിച്ചത് എന്താണ് അബ്ദുൽ കലാമിനെ പോലെ അത് കോർഡിനേറ്റ് ചെയ്ത ഒരാൾ എന്നാണ് ഇപ്പോഴുള്ള ആളെ കുറിച്ച് പറയുന്നത് കോർഡിനേഷനാണ് അബ്ദുൽ കലാമിനെ പോലെ സാമർഥ്യമുള്ള ഒരാളായി ഐ എസ് അതുകൊണ്ടാണ് അബ്ദുൽ കലാമിന് മിസൈൽ മാൻ എന്നൊരു പേര് കിട്ടിയത് കാരണം ഈ നമ്മുടെ എല്ലാ പ്രോജക്റ്റുകളും പുള്ളി മിസൈൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇന്ത്യക്ക് മിസൈൽ ഉണ്ടാക്കാൻ കഴിയുന്നത് അബ്ദുൽ കലാമിന് സാമർഥ്യമില്ല ഇതെവിടെ ഏ അവർക്ക് സാമർഥ്യമില്ലെന്നായിരുന്നു അവരെ കുറിച്ച് എന്തറിയും എങ്ങനെ ഒരു ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല അതെങ്ങനെയാണ് ഇതൊക്കെ നമുക്കെങ്ങനെ പറയാൻ ഒരാഗ്രഹിച്ചിട്ടില്ല ആഗ്രഹം മനുഷ്യന് ഏത് സമയം വരാം ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇതാര് ജന്മനാരും ആഗ്രഹിക്കുന്നില്ല അബ്ദുൽ കലാം ജനിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ പ്രസിഡന്റാവണമെന്ന് ആഗ്രഹിച്ചു ഇല്ല അവരൊരു സ്റ്റേറ്റിന്റെ ഗവർണറായിരുന്ന ആളാണ് അതിപ്പോ എല്ലാരും പറയും പിണറായി വിജയനോട് ചോദിച്ചാൽ പറയും ഞാൻ മുഖ്യമന്ത്രി ആവണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു അതിന്റെ അടുത്ത അയാൾ ആഗ്രഹിച്ചില്ലെന്നാണ് അയാളുടെ ജീവിതം അഭിലാഷത്തിൻ്റെതായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴല്ല ഇത് പൊതുവെ എല്ലാവരും നമ്മൾ പറയുന്ന ഭംഗി വാക്കുകളാണ് അതൊന്നും സത്യസന്ധമായിട്ട് മനസ്സിലാക്കരുത് അതെല്ലാവരും പറയും അത് ഇപ്പോ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടുന്ന കാര്യങ്ങളുണ്ട് കൂട്ടായ പ്രവർത്തനം കൊണ്ട് നേടുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിച്ച് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ ഫലം എന്ന് പറയുന്നത് കാരണമാണ് പ്രയത്നം അത് പലതരത്തിൽ അപ്പോ അവരുടെ പ്രയത്നം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ വളരെ പിന്നോക്കമായ ഒരു ആദിവാസി മേഖലയിൽ നിന്ന് അവര് അവർക്കുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അവർ വിദ്യാഭ്യാസം നേടി അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയോഗിച്ചു വിദ്യാഭ്യാസം നേടുക മാത്രമല്ല അവരുടെ ചുറ്റുപാടുകളിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവർക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അധ്യാപികയാണ് പിന്നെ അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചു ആഗ്രഹമില്ലാത്തയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ അവരുടെ സാഹചര്യങ്ങളും മറ്റും എല്ലാം കൊണ്ട് ആ അവരുടെ രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഗവർണർ സ്ഥാനം അപ്പോൾ വളരെ അന്തസ്സുള്ള ഒരു ഉയരുന്ന സ്ഥാനം പിന്നെ സ്വാഭാവികം എന്താണ് അവര് അവര് തെരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് ആഗ്രഹമില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അവർ പറയും ഞാൻ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്തുകൊണ്ട് എനിക്ക് ആഗ്രഹമില്ല ഞാൻ പിന്മാറുന്നു അങ്ങനെ അവർ പറഞ്ഞു ഇതൊക്കെ ഏതൊരു മനുഷ്യനും അതിനൊക്കെ ആഗ്രഹിക്കാത്ത സർവസംഘ പരിത്യാഗികളാണ് ഇപ്പൊ ക്യൂ നിൽക്കുന്നത് മന്ത്രിയാവാനും അതാകാനും ഇതാകാനും ഒക്കെ എല്ലാവർക്കും ഇത് ആഗ്രഹങ്ങളുള്ളതാണ് ആഗ്രഹമില്ലാതെ വെറുതെ പറയുന്നത് ചുമ്മാ പറയുന്നതാണ് ഇവിടെ ആശ്രമത്തിനകത്ത് താമസിക്കുന്നു വീടും കുടുംബവും ഒക്കെ എല്ലാം ഉപേക്ഷിച്ചു ഇത് ഒന്നും ആഗ്രഹമില്ലാതെ അവിടെ താമസിക്കുന്നു ആണോ ഇവിടെ താമസിക്കുന്ന എല്ലാവരുടെ മനസ്സിനും ആഗ്രഹമുണ്ട് ഇനി അടുത്ത എനിക്ക് എന്ത് കളറാ കിട്ടുന്നത് അടുത്ത് ഇനി എന്ത് താക്കോലാ അടുത്ത് ഞാൻ ആരാകും എന്നെ എത്ര പേര് ബഹുമാനിക്കും എന്റെ സ്ഥാനം എന്തായിരിക്കും ഞാൻ പറഞ്ഞാൽ അനുസരിക്കാൻ എത്ര പേര് വേണം ഈ ആഗ്രഹങ്ങളോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് മറ്റു ഭംഗി വാക്കാണെങ്കിൽ ഒരു ആഗ്രഹമില്ല ഞാൻ ത്യാഗിയാണ് വൈരാഗ്യാണ് കുടുംബം അതാണ് ഇതാണ് ഇതൊക്കെ ഭംഗി വാക്കുകളാണ് ആഗ്രഹം എഴുതിയെന്നത് പുറത്ത് പ്രകടിപ്പിക്കാൻ വയ്യാത്തവർ ഉള്ളിൽ അമർത്തി ജീവിക്കുകയാണ് കാറ്റടിച്ച ബലൂൺ പോലെ ഏതെങ്കിലും ഒരു ചെറിയൊരു മുള്ളു കൊണ്ടുകഴിഞ്ഞാൽ ഷൂ എന്നും പറഞ്ഞാൽ പുറത്തു വരും അപ്പോഴെല്ലാവരും അറിയുന്നു ഓ ഇവന്റെ ഉള്ളിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊണ്ട് ആഗ്രഹം രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആഗ്രഹമില്ലായിരുന്നു പിന്നെ സ്ഥാനലബ്ധി എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ പരിശ്രമം കൊണ്ട് നടക്കുന്ന കാര്യമില്ല അതൊരു വലിയൊരു രാഷ്ട്രീയ പാർട്ടി കൂട്ടായി പ്രവർത്തിച്ച് ഒരാൾ ഒരാൾക്ക് അസ്ഥാനം പ്രവർത്തിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അവരോടൊപ്പം എന്നുള്ള വ്യത്യാസമേ പല കാര്യങ്ങളും അങ്ങനെയാണ് വലിയ സംരംഭങ്ങളെല്ലാം അങ്ങനെയാണ് ഒരാളുടെ പ്രവർത്തനം കൊണ്ട് നടക്കത്തില്ല ഇപ്പൊ ഒരു ഹോസ്പിറ്റലുണ്ട് എയിംസ് ആരെങ്കിലും ഒരാളാണോ അത് നടത്തുന്നത് നൂറുകണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടാകും നടക്കുന്നത് അത്രയും ആൾക്കാരില്ലെങ്കിൽ അത് അടച്ചുപൊട്ടി അപ്പോ രാഷ്ട്രീയം പോലെയുള്ള വിഷയങ്ങളിൽ അങ്ങനെയാണ് വളരെ കൂട്ടായ ആസൂത്രിതമായ വളരെ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് അതിൽ ഓരോരുത്തർക്ക് ഓരോ സ്ഥാനം കിട്ടുന്നത് അവിടെയൊന്നും ആഗ്രഹമില്ലാന്ന് പറയുന്നത് വളരെ അബദ്ധമാണ് ആഗ്രഹമില്ലെങ്കിൽ എന്ത് ചെയ്യും അവർ ആ രംഗത്ത് നിന്ന് പിന്മാറും അതാണ് ആഗ്രഹമില്ലായ്മയുടെ അടയാളം പിന്നെ എനിക്ക് ആഗ്രഹമില്ല പ്രസ്താവനയിലേക്ക് എന്തി വന്നു എന്ന് പറയുന്ന അഭിനയം അത് അഭിനയം അങ്ങനെയുള്ള നമ്മൾ വിശ്വസിക്കുന്നത് അത് ഭംഗി വാക്കുകളാണ് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ആഗ്രഹമില്ല എന്ന് ആരെ പറ്റിക്കാനും അവനവനെ പറ്റിക്കാം അത്രയും അപ്പൊ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോ ചോദിച്ചാൽ അധികാരം അപ്പോ അധികാരം അതാണ് സാമർഥ്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയും ഇപ്പോ ദ്രൗപതി മുർമു എന്ന് പറയുന്നത് അവർ എന്തുകൊണ്ടും പ്രസിഡന്റായ തെരഞ്ഞെടുപ്പ് അവർക്ക് അതിനുള്ള അധികാരമാണ് എന്താണ് അവരുടെ അധികാരം അവർ എന്താണ് പരിഗണിച്ചത് അവരുടെ വിദ്യാഭ്യാസം അവർ മുമ്പിരുന്ന സ്ഥാനം അതൊക്കെ അവരുടെ അധികാരത്തിന്റെ ഭാഗമാണ് ഒരു സ്റ്റേറ്റ് ഗവർണറായിരുന്നു അപ്പൊ ആർക്കും ആക്ഷേപിക്കാൻ പറ്റത്തില്ല പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നു ഒരു വലിയൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് അതും അവരുടെ അധികാരമാണ് അതും അവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ക്രൈറ്റീരിയയാണ് അപ്പൊ അതൊക്കെയാണ് അധികാരങ്ങളെന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടി ചേർത്താണ് മീമാംസ എന്ന് പറയുന്ന സാമർഥ്യം അപ്പൊ അവർ പറയുന്ന ഇതേ ഉള്ളൂ അവർ പറയുന്നത് പലതും ഈ ജാതകപരമായിട്ട് ബന്ധപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും അടിസ്ഥാനപരമായ അവരുടെ ആശയം ശരിയാണ് സാമർഥ്യവും ആഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ആഗ്രഹവും സാമർഥ്യവും ഒത്തുപോയി കഴിയുകയാണെങ്കിൽ എന്താണ് ഫലം സിദ്ധിക്കുക അപ്പോ മുക്തി എന്ന് പറയുന്ന ഒരു ഫലമാണ് അതിന് അയാൾ ആഗ്രഹിക്കണം ആഗ്രഹിക്കുമ്പോൾ അയാൾക്ക് സാമർഥ്യം വേണം എന്താണ് ആ സാമർഥ്യം നിത്യാനിത്യ വസ്തുവേഗം ധാമത്ര കർമ്മോക വിരാഗം സമാധി ഷട്ടസമ്പത്തി തുടങ്ങിയൊക്കെയാണ് നമ്മുടെ സാമർഥ്യം എന്ന് പറയുന്നത് ഈ സാമർഥ്യമൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് മോക്ഷയിച്ചുണ്ടെങ്കിൽ അയാൾക്ക് ഫലം കിട്ടും സാമർഥ്യം ഉണ്ടെങ്കിൽ അയാൾക്ക് ആഗ്രഹം ഉണ്ടായാലും ഫലം കിട്ടും അപ്പോൾ അർത്ഥ്യത്വം സാമർഥ്യം ഫലം ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇത് മൂന്നും തമ്മിൽ ഒരു അലൈൻമെന്റ് ഉണ്ടെങ്കിൽ അവിടെ ദുരാഗ്രഹമില്ല കാരണം എന്ത് ചെയ്യുന്നു എനിക്ക് സാമർഥ്യമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഫലമുണ്ടായി പിന്നെ ദുരാഗ്രഹത്തിന്റെ ആവശ്യമില്ല പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് അസ്തിത്വമുണ്ട് എനിക്ക് സാമർഥ്യം ഇല്ലെങ്കിൽ ഫലം എനിക്ക് കിട്ടും ഫലം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ഞാൻ വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടേ ദുരന്ത ഇവിടെ പറയുന്നത് ദുരന്ത അവസാനമില്ലാത്ത അതാണ് അതുകൊണ്ട് എന്താ പ്രശ്നം സംഭവിക്കുന്നത് തന്റെ അന്ധകരണത്തിൽ നിരവധി ദോഷങ്ങളുണ്ടാവും മനസ്സിന്റെ സമാധാനം പോകും പല പല പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ഒരാൾ ഒരു സംരംഭം തുടങ്ങും അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയെങ്കിൽ അതിന്റെ പ്രാഥമികമായി നടത്തുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത് സാധ്യതാപടം കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല നിങ്ങളൊന്നും അത് കേട്ടിട്ടില്ല നിങ്ങൾ ഒരുപാട് സംരംഭങ്ങൾ നടക്കുന്നുണ്ട് ഫീസിബിലിറ്റി സ്റ്റഡി സാധ്യത പഠനം ചോദിച്ചാൽ എന്റെ ഈ സംരംഭം വിജയിക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്തായിരിക്കും നഷ്ടം വരുന്നതിനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സാധ്യതാ പഠനം അപ്പൊ സത്യതാ പഠനം നടത്തി അത് ഉറപ്പായി കഴിഞ്ഞാലേ പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു മൂലധനം സംഭരിക്കത്തുള്ളൂ പിന്നെ മൂലധനം സംഭരിക്കണം അത് നടപ്പിലാക്കില്ല എന്ത് വേണം പണം വേണം പിന്നെ എന്ത് ചെയ്യുന്നു അത് നടപ്പിലാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ പിന്നെ വൈദഗ്ധ്യമുള്ള ആൾക്കാർ മറ്റ് ഓരോരോ കാര്യങ്ങളിലേക്ക് അയാൾ തയ്യാറാകും അപ്പോൾ ഇതെല്ലാം ശരിയായി ഒത്തു വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ശരിയായി ഒത്തു വരണം പിന്നെ എന്തെങ്കിലും വിഘ്നങ്ങൾ അപ്രതീക്ഷമാതായിരുന്നു സംഭവിക്കാനും പാടില്ല അതുകൂടെ കണക്കിലെടുക്കും എന്തെങ്കിലും അപ്രതീക്ഷമായ എന്തെങ്കിലും സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ സംരംഭം വിജയിക്കും അയാളുടെ ആഗ്രഹം നിഷ്ഫലമാകത്തില്ല എന്തുകൊണ്ട് അവിടെ അർത്ഥിത്വത്തിനനുസരിച്ച് അയാളുടെ സാമർഥ്യമുണ്ട് കാരണം ഇതെല്ലാം എനിക്ക് കണക്കാക്കാം അയാളുടെ ലാഭശതമാനം അയാൾ കണക്കാക്കി ശരിയാണ് പിന്നെ നടത്തിക്കൊണ്ടു പോകാനുള്ള സാമർഥ്യമാകുന്നുണ്ട് അങ്ങനെ സംരംഭങ്ങളെല്ലാം വിജയിക്കും അത് എല്ലാം മുന്നേ ഓർഗനൈസ്ഡായി പ്ലാൻഡായാണ് അയാൾ ചെയ്യണമെങ്കിൽ ഉള്ള ഗുണം എന്താണ് അത് ദുരാഗ്രഹമല്ലാത്തതുകൊണ്ട് അത് നിർമാഗ്രഹം മാത്രമാണ് അയാൾക്ക് വളരെ സമാധാനപൂർവ്വം ഉറക്കം നഷ്ടപ്പെടുത്താതെ അയാളുടെ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാനും സമാധാനപരമായി ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദുരാഗ്രഹം അത് നടക്കത്തില്ല പക്ഷെ എന്തെങ്കിലും വിഘ്നം വന്നു കഴിഞ്ഞാലോ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ശരി പൊളിഞ്ഞ് പണി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ത് കോവിഡ് വന്നു ഒരുപാട് പേര് കോവിഡിന്റെ തൊട്ട് വന്നു പല സംരംഭങ്ങളും തുടങ്ങി വെച്ച് എല്ലാം ശരിയാക്കി കോവിഡ് വന്നപ്പോൾ എന്ത് ചെയ്തു എല്ലാം പൊടി പൊടികെട്ടി ആത്മഹത്യ ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് പൂർണ്ണമായി നശിച്ചവരുണ്ട് അത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഒരുപാട് സംരംഭങ്ങൾ അവതാളത്തിലാണ് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ എല്ലാം എന്ത് ചെയ്യുന്നു അവിടെ എന്തിനെ ആശ്രയിച്ചാണ് ഫലം സാമർഥ്യത്തെ ആശ്രയിച്ച് ആഗ്രഹമില്ല പക്ഷെ അതൊരിക്കലും തൃഷ്ണയായി മാറും തൃഷ്ണയാണെങ്കിൽ എന്താണെന്ന് ഇവിടെ പറയുന്നത് തൃഷ്ണയാണെങ്കിൽ എന്ത് എന്ത് സംഭവിക്കുന്നു ഉറക്കം നഷ്ടപ്പെട്ടു അവിടെ ഉറക്കം നഷ്ടപ്പെട്ടു അതാണ് എന്റെ ഗുണം അത് ചെയ്യും രാവും പകലും എന്ന് പറഞ്ഞു ഓടി ഓടി ഓടി ഓടി ചിലപ്പോൾ അയാളത് കരയിലുകൊണ്ട് എത്തിക്കും പക്ഷെ അയാളുടെ ശാരീരിക ശാരീരികവും മാനസികവുമായ ആരോഗ്യങ്ങളെല്ലാം അത് ബാധിക്കും ചിലപ്പോൾ വിജയത്തിലെത്തിക്കും പക്ഷേ ഈ ഇത് ബിസിനസ്സുകളിലെല്ലാം വിജയിച്ച ഭൂരിപക്ഷം ആൾക്കാരും അഭിപ്രായം എന്താണ് അവര് അതിന് അതിനെന്താണ് തകരാതെ അവർ വിജയിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ തകർന്നവരും അപ്പോൾ സമ്പത്ത് ആർജിക്കുന്നത് അത് സാമർഥ്യമുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് അവന് ഒരു തരത്തിലുള്ള തുടർച്ച ഉണ്ടാക്കുന്നു ബാക്കിയെല്ലാം ഈ സാമർഥ്യത്തിന്റെ ഭാഗമായിട്ട് മീമാംസ അതിലെന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും ഒരുപക്ഷെ വിജയിച്ചാൽ തന്നെ അവൻ തകർന്നു അങ്ങനെ മാനസികമായി ആന്തരികമായി അവിടെയാണ് തൃഷ്ണ പ്രവർത്തിക്കുന്നത് അവിടെയാണ് ആഗ്രഹം ഈ ആഗ്രഹം എപ്പോഴാണ് തുടരുന്നത് ഫലം ലഭിക്കാതെ വരുമ്പോൾ അതിന് മീമാംസ എന്ന് പറയും നിങ്ങൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ യാഗം ചെയ്യും വേണ്ടല്ലോ എന്തുകൊണ്ട് ആഗ്രഹം സഫലമാക്കില്ല യാഗത്തിന്റെ ആവശ്യമില്ല അപ്പം ഫലം കിട്ടുന്നത് വരെ ആഗ്രഹം നിലനിർത്തിയാണ് ഫലം കിട്ടുമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല പ്രവൃത്തിയുടെ ആവശ്യം അതാണ് പറയുന്നത് അപ്പൊ സാമർഥ്യത്തിന്റെ ആവശ്യം ഫലപ്രാപ്തി വരെയുള്ളൂ ഫലപ്രാപ്തി വരെയുള്ള പിന്നെ സാമർഥ്യം സാമർഥ്യത്തിന്റെ ഭാഗമാണ് ആഗ്രഹം മോക്ഷത്തെ സംബന്ധിച്ച് പറയുന്നത് അതേയുള്ളൂ മോക്ഷം എന്ന് പറയുന്നതിന് ആഗ്രഹം ഉണ്ടാകും മോക്ഷം എന്ന് പറയുന്ന ഫലം അത് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന്റെ യോഗ്യതയും ആഗ്രഹമൊന്നും ആവശ്യമില്ല മോക്ഷത്വം ആവശ്യമില്ല സമാധികൾ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എല്ലാം ഉപേക്ഷിക്കും അപ്പോ ശരിയായ രീതിയിൽ ഒരാൾ പ്രവർത്തിച്ച് അയാൾ ആഗ്രഹത്തെ നിലനിർത്തി പ്രവർത്തിച്ച് ഫലത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ എന്ന കാര്യങ്ങൾ യാന്ത്രികമായി തന്നെ നടക്കും അവിടെ പിന്നെ വലിയ യത്നത്തിന്റെ ആവശ്യം അയാൾ അയാൾ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും അതാണ് കൃഷ്ണയിൽ ആഗ്രഹത്തിന് അവസാനം വരും കൃഷ്ണയ്ക്ക് അവസാനം വരും ദുരന്തം ആഗ്രഹം അവസാനിക്കാതെ വരിക മാത്രമല്ല ആഗ്രഹം സഫലീകരിക്കാതെ വരിക ആഗ്രഹത്തിന് വിഘ്നങ്ങൾ വീണ്ടും എന്നിട്ട് ആഗ്രഹിക്കുക ഫലം ലഭിക്കില്ല എന്ന് ഉറപ്പ് വന്നിട്ട് വീണ്ടും ആഗ്രഹിക്കുക ഇതൊക്കെ തൃഷ്ണയായി മാറും ഇത് നമ്മൾ ചെയ്യാറുണ്ട് ആഗ്രഹം മനുഷ്യൻ ഇത്രയുമൊക്കെ വന്നത് മനുഷ്യന്റെ ആഗ്രഹം കൊണ്ടാണ് ആഗ്രഹം ആഗ്രഹബന്ധം എന്നൊരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ മനുഷ്യൻ ഇപ്പോ എന്താണ് ചന്ദ്രനിലെത്തി നമ്മൾ ഭാരതീയ ചന്ദ്രനിലെത്തി പിന്നെ അവരവിടെ ഇപ്പൊ സൂര്യനിലേക്ക് പോയി ഇനി അടുത്ത് എന്താണ് ചൊവ്വയിലേക്ക് പോയി ഇതൊക്കെ ആഗ്രഹമാണോ അതോ തൃഷ്ണയാണ് എന്താണ് ഏ അത് നമ്മുടെ കാര്യം നമ്മൾ ചെയ്ത കാര്യത്തെ കുറിച്ച് ചോദിക്കുക ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണോ തൃഷ്ണയാണോ ഇതിനെ തൃഷ്ണയിൽപ്പെടുത്താൻ പറ്റില്ല എങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്നില്ല എന്നുള്ളതല്ല അത് മനുഷ്യന്റെ എന്താണ് ഫലവത്തായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും സമൂഹത്തിന് ഉപകരിക്കുന്നതാണ് ഫലവത്തായിട്ട് ഇത്തരം എല്ലാ പ്രവൃത്തികളും സമൂഹത്തിന് ഉപകരിക്കുന്നതാണ് അപ്പോ ഒരു പ്രവൃത്തി സമൂഹത്തിന് ഉപകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം നിങ്ങൾ കൽപ്പിക്കരുത് എന്താണ് എന്തർത്ഥം ആ സമൂഹത്തിന് ദോഷം ചെയ്യാത്തതാണെന്ന് കരുതരുത് അങ്ങനെ കരുതി ഒരു പ്രവൃത്തിയും ചെയ്യരുത് എല്ലാ പ്രവൃത്തികളും സമൂഹത്തിന് ഫലവത്തായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിയമവിരുദ്ധ പ്രവൃത്തികളെ കുറിച്ചല്ല പറയുന്നത് മനുഷ്യൻ എന്താണ് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവൻ അവന്റെ അറിവിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു അത് ഫലവത്താകുന്നു ഇതാണ് മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണ് ഈ നിലയിൽ എത്തിച്ചേർന്നത് ഇത്രയും പുരോഗമിച്ചത് എന്തുകൊണ്ടാണ് അവന്റെ അറിയാനുള്ള ആഗ്രഹം ഇച്ഛ ജിജ്ഞാസ അതും ആഗ്രഹമാണ് അത് ദുരാഗ്രഹമല്ല ജിജ്ഞാസ എന്ന് പറയും തൃഷ്ണയല്ല ജിജ്ഞാസ കൊണ്ടാണ് എന്തോ അറിയണം അങ്ങനെയാണോ ചന്ദ്രൻ ചൊവ്വയിലൊക്കെ എത്തി അപ്പൊ ആ ജിജ്ഞാസ കൊണ്ട് എന്ത് ചെയ്യുന്നു അവനറിയുന്നു പിന്നെ അവൻ എന്ത് ചെയ്യുന്നു അവനെ പ്രയോഗിക്കുന്നു അറിവിനവൻ പ്രയോഗിക്കുന്നു ഫലമുണ്ടാകും അത് തീർച്ചയായിട്ടും ഉണ്ടാകും അത് സമൂഹത്തിന് ഗുണം ചെയ്യും പക്ഷെ അത് സമൂഹത്തിന് ദോഷം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് ഏത് പ്രവർത്തിക്കും സമൂഹത്തിന് ഗുണമുണ്ടാവും പിന്നെ ആ ദോഷം എത്ര കൂടുതലാണ് എത്ര കുറവാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സമൂഹത്തിന് ഗുണം ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കുന്ന എന്താണ് അതിന്റെ ദോഷങ്ങൾ എത്ര ലഘൂകരിക്കാം എത്ര കുറയ്ക്കാം അതാണ് അതിന്റെ മനുഷ്യന്റെ പുരോഗതി എന്ന് പറയുന്നത് അവന്റെ വളർച്ച എന്ന് പറയുന്നതിന് വേണ്ടി അവൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഈ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്യും ശരിയായി തന്നെ എന്താ സംഭവിക്കും അവരൊന്നും ചെയ്യുന്നില്ല എന്നാൽ തന്നെ സംഭവിക്കുന്നത് എന്താണ് പ്രകൃതിയുടെ ചൂഷണം അപ്പോൾ പ്രകൃതിയുടെ ചൂഷണം എന്ന് പറയുന്നത് മനുഷ്യന് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് അനിവാര്യമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യലേ നമുക്ക് നമ്മളിപ്പോ ഈ ഇവിടെ ഇരിക്കുന്നു നമ്മൾ എന്താണ് ഭൂമിയെ കുഴിച്ച് മണ്ണും പാറയും സിമന്റും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ കട്ടറുണ്ടാക്കി അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണം അപ്പൊ പ്രകൃതിയുടെ ചൂഷണമാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ എങ്ങനെയെങ്കിലും പ്രകൃതിയുടെ ചൂഷണത്തിനെതിരായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്ന പ്രകൃതിയെ ചൂഷണിച്ചിരിക്കുകയാണ് എന്തിന് നമ്മൾ കഴിക്കുന്ന അന്നവും എന്താണ് പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടാണ് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചൂഷണത്തിനെതിരായി സംസാരിക്കുന്നത് വിവരമില്ലാണ്ട് അപ്പോൾ ചൂഷണം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല അതിന്റെ ദോഷത്തെ ലഘൂകരിക്കാനേ പറ്റും അതാണ് അത്രയും നമുക്ക് സാധ്യമാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്തു വീട് വെച്ചതിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് കാറ്റും വെയിലും കൊള്ളാതെ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് മനുഷ്യന്റെ പുരോഗതിയുടെ ഭാഗം തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തു പക്ഷെ അവിടെ ചിന്തിക്കുന്നത് എന്താണ് പ്രകൃതിയുടെ ദ്രോഹം എത്രമാത്രം കുറയ്ക്കാം എന്നുള്ളതായിരുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ദോഷം ചെയ്യുന്നില്ല എന്നർത്ഥമില്ല സമൂഹത്തിന് നന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ദോഷം ചെയ്തില്ല എന്നതിനൊരു അർത്ഥമില്ല അങ്ങനെ ഒരിക്കലും ധരിച്ചു കളയരുത് അപ്പോൾ ആ കുറിച്ച് ചിന്തിച്ചിട്ട് ആ ദോഷത്തെ എത്രമാത്രം കുറയ്ക്കാമെന്ന് ചിന്തിക്കുന്നതാണ് ആധുനിക മനുഷ്യൻ ചെയ്യുന്നത് ഒരു സാധ്യമാവും മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകുമ്പോ അവിടെ ലക്ഷക്കണക്കിന് ടൺ മാലിന്യമാണ് അവിടെ കൊണ്ട് കളയുന്നത് എന്ന് വിചാരിച്ച് പോകാതിരിക്കാൻ പറ്റും അപ്പോ ഇപ്പോ മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത് അവിടത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ് ശൂന്യാകാശം അതിനെ അവിടെ നിന്ന് തള്ളി മാറ്റി വേറെ ഭാഗത്തേക്ക് കൊണ്ട് വിടുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു അത് വേറെ സ്ഥലത്ത് മാലിന്യമാവും പക്ഷെ മനുഷ്യൻ അത്രേ സാധ്യമാവും മനുഷ്യൻ പോകാതിരിക്കാൻ പറ്റത്തില്ല അപ്പോ പരോപകാരം എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണവും ദോഷവും രണ്ടും മനസ്സിലാക്കും അപ്പോൾ ദോഷത്തെ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക പക്ഷെ ദോഷത്തെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താണ് റോക്കറ്റ് സയൻസ് ഡെവലപ്പ് ചെയ്ത് അവിടെ ചന്ദ്രനിൽ പോകുന്നു എന്താണ് സൂര്യനിൽ പോകുന്നു ഇതേ സയൻസ് ഉപയോഗിച്ചിട്ടാണ് മിസൈൽ ഉണ്ടാകുന്നത് അതേ മിസൈൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് ആൾക്കാർക്ക് വിൽക്കുന്നത് അത് വിറ്റിട്ടാണ് അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നിരപരാധികളെ കൊല്ലുന്നത് അതതിന്റെ ദോഷമാണ് നമ്മൾ ആയുധ കച്ചവടം നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നു നമ്മൾ കുറ്റവാളികളെ മാത്രമല്ല നിരപരാധികളെ കൊല്ലുകയാണ് ആയുധം ഉപയോഗിച്ചിട്ട് അപ്പൊ എന്താണ് നേട്ടമാണ് കൂട്ടമാണ് അപ്പൊ അവിടെ മനുഷ്യൻ വിവേകപൂർണ്ണമായി ചിന്തിച്ച് ദോഷങ്ങളെ കുറയ്ക്കുക എന്നുള്ളൊരു പ്രായോഗികമായി സാധിക്കും അന്നത്തെ ദോഷത്തെ നിർമ്മാർജ്ജനം ചെയ്യാനും മനുഷ്യനൊരിക്കലും വിശുദ്ധിയുടെ മാർഗത്തെ സഞ്ചരിക്കാനൊന്നും പറ്റത്തില്ല ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള ഇങ്ങോട്ട് സഞ്ചരിക്കാനും സാധിക്കും പുരോഗതി എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അല്ലെങ്കിൽ കേവലം തിന്മയുടെ അടയാളമാണ് രണ്ടും കൂടി ചേർന്നാണ് ദ്വന്ദ്വാത്മകമാണ് അതിന്റെ ആഗ്രഹത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ തൃഷ്ണയെ ഒഴിവാക്കുക എന്നുള്ളതേ മനുഷ്യന് ചെയ്യാൻ പറ്റും അല്ല ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ പറ്റും ഇല്ലാതാക്കിയാൽ പിന്നെ മനുഷ്യൻ ഇല്ല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോ കോശങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെയും പിന്നെ ഇച്ഛ ജീവനേച്ഛ നമ്മളത് അറിയുന്നത് നമുക്കതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട് എന്താണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യത്തിന് അദമ്യമായ ഈ ശരീരത്തെ നിലനിർത്താൻ വളരെ കടുത്ത ഒരു അതുണ്ടെങ്കിലും ഈ ശരീരം നിലനിൽക്കത്തുള്ളൂ ഈ കോശങ്ങളെല്ലാം പ്രവർത്തിക്കത്തുള്ളൂ പ്രാണവായുവിന്റെ സഞ്ചാരം നടക്കത്തുള്ളൂ ഉപചയ അപചയ പ്രവൃത്തികളെല്ലാം ശരീരത്തിൽ നിന്ന് നടക്കത്തുള്ളൂ അപ്പൊ ഇച്ഛയെന്ന് മാത്രം ഒഴിവാക്കാൻ പറ്റില്ല നമ്മൾക്ക് അതിനെക്കുറിച്ച് ശരിയായ ബോധമില്ലെന്നുള്ളത് പക്ഷെ എന്താണ് സഫലമാകാത്ത ഇച്ഛകൾ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാകുമ്പോഴാണ് തൃഷ്ണ ഇവിടെ പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇത് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഇനി പദ്യങ്ങളൊന്നും വായിക്കേണ്ട കാര്യമില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ അസ്വസ്ഥമാകുന്നുണ്ടോ അപ്പോൾ മനസ്സിലാക്കണം നമ്മൾ കൃഷ്ണയിൽ പെട്ടിരിക്കുന്നു മാനസികമായ നമ്മുടെ മാനസിക ശാരീരികമായ ആരോഗ്യത്തെ അത് അപഹരിക്കുന്നു അപ്പോഴാണ് നമ്മൾ പ്രശ്നം അതിനെ വളരെ നിയന്ത്രിതമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ് ആഗ്രഹം അല്ലെങ്കിൽ അത് ആത്മഹത്യാപരമായി അങ്ങനെയാണ് ഇതിനെ വേർതിരിക്കുന്നത് രണ്ടിനും ഇവിടെ പറയുന്നത് തന്നെയാണ് ഒരാഗ്രഹം വരുന്നു തനിക്കതിന് സാമർഥ്യമുണ്ട് അപ്പോ ആഗ്രഹത്തെ സഫലമാക്കാൻ പ്രവർത്തിക്കുന്നു ഫലം ലഭിച്ചു കഴിഞ്ഞു ആഗ്രഹ സഫലമായി ദോഷമൊന്നും അത് ന്യായമാണെങ്കിൽ അത് എന്താണ് നിയമവിധേയമാണെങ്കിൽ അതുകൂടെ പറയുന്നില്ല ഏത് കാര്യം വരുമ്പോഴും അതുകൂടെ നമ്മൾ നിയമവിധേയമായിരിക്കും ഇന്ന് ധർമ്മം അധർമ്മം എന്ന് പറയുമ്പോൾ രാമായണത്തിൽ പറയുന്ന ധർമ്മം അധർമ്മം എന്നുണ്ട് ഇന്നും ധർമ്മം അധർമ്മം എന്ന് വെച്ചാൽ നിയമവിധേയമായതെല്ലാം ധർമ്മം ഇന്നത്തെ നിയമത്തിന് വിധേയമായ ഇന്നത്തെ നിയമത്തിന് വിരുദ്ധമായതെല്ലാം എന്താണ് അധർമ്മമാണ് അതായത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ ചുവന്ന ലൈറ്റ് കണ്ട് അത് നിർത്തുന്നത് അവിടെ നിർത്തുന്നത് അതെന്താണ് ധർമ്മമാണ് അതാണ് ഇന്നത്തെ ധർമ്മം ഇത് രാമായണത്തിൽ പറഞ്ഞിട്ടില്ല ചുവപ്പ് ലൈറ്റ് കണ്ടാ നിർത്തുന്നത് രാമരാജ്യത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല പൊട്ടന്മാരും മനസ്സിലാക്കുന്നു ഇത് എന്താണ് ആധുനിക ജനാധിപത്യ രാജ്യത്തിന്റെ നിയമമാണ് പിന്നെ മഞ്ഞ കാണുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ഓടിക്കാൻ പാടില്ല പച്ച കണ്ടാലും എന്താണ് ഓടിക്കാൻ പാടില്ല ഇതൊക്കെ എന്താണ് ഈ ഇന്നത്തെ വർത്തമാന മനുഷ്യന്റെ ധർമ്മം ഇതിനാണ് ധർമ്മം എന്ന് പറയും മറ്റല്ല മറ്റേ നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതല്ല അവിടെ പറഞ്ഞ് നമുക്ക് പരമാവധി സ്വീകരിക്കാമെന്നുള്ള എന്താണ് പരമാവധി സ്വീകരിക്കാമെന്നുള്ളത് എന്താണ് ചില മൂല്യങ്ങൾ പക്ഷെ അതും കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം അതൊരു മൂല്യമാണ് പക്ഷെ ആ സത്യം എന്ന് പറയുന്നത് അന്നത്തെ സത്യമല്ല ഇന്നത്തെ സത്യം മാറിപ്പോയി രണ്ടായിരം വർഷം മുമ്പുള്ള സത്യമൊന്നും സത്യമല്ല സത്യം മാറിപ്പോയി അതിനും കാലമനുസരിച്ച് മാറ്റം വരും എന്ത് സത്യം വേറെന്താ സത്യം വ്യവഹാരിക സത്യങ്ങളാണ് വേറെ സത്യം എന്താ ഉദ്ദേശിക്കുന്ന പാരമാർത്ഥിക സത്യങ്ങളാണ് നമ്മുടെ സങ്കല്പമാണ് പാരമാർത്ഥിക സത്യം പാരമാർത്ഥിക സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ വ്യവഹാര ജീവിതത്തിൽ ആരുടെയെങ്കിലും അനുഭവത്തിൽ എടുത്ത് പ്രയോഗിക്കുന്ന കാര്യമാണ് ഒന്നുമല്ല അത് നമ്മുടെ ഒരു മാനസികമായ സങ്കല്പമാണ് പാരമാർത്ഥികമായ സത്യം സത്യം എന്ന് പറഞ്ഞ് വ്യാവഹാരികമായിട്ട് നമ്മുടെ അനുഭവത്തിലുള്ള പ്രയോഗത്തിലുള്ളൂ അത് കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പൊതു പേരാണെന്ത് മൂല്യം എന്ന് പറയുന്നത് പക്ഷെ അത് എപ്പോഴും പരിഷ്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സത്യമല്ല ഇന്ന് സത്യം എന്ന് പറയുന്നു നാളെ സത്യം അല്ലാതായി മാറി വ്യവഹാരത്തിലുള്ളത് തന്നെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സാമർഥ്യം എന്ന് പറയുമ്പോൾ ഇതിന് എല്ലാത്തിനെയും കണക്കിലെടുക്കണം പഴയ അല്ല ഇന്നത്തെ സാമർഥ്യം പണ്ട് പറഞ്ഞ അല്ല ഇന്നത്തെ അധികാരിത്വം നമുക്ക് മാറിപ്പോയി ഒരു കാലത്ത് എന്താണ് എന്നെ പോലെ ഒരാൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ശാസ്ത്രങ്ങളെ വിശദീകരിക്കാനുള്ള അധികാരിത്വം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ശൂദ്രനാണ് പിന്നെ എന്റെ മുമ്പേ ഇരിക്കുന്നത് ആരാണ് ശൂദ്രികളും ശൂദ്രന്മാരുമാണ് കൂടുതൽ ഇവർക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാനുള്ള അധികാരം അധികാരത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നത് മാറി അതായിരുന്നു അന്നത്തെ സത്യം അതന്നത്തെ സത്യമാണ് ശൂദ്രന്മാര് ഒരിക്കലും എന്താണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പാടില്ല പഠിക്കാനും പാടില്ല അതായിരുന്നു ഒരു കാലത്ത് തന്നെയാണ് ഇപ്പൊ ഞാൻ ശൂദ്രനാണ് ഞാൻ പഠിച്ചു പഠിപ്പിക്കുന്നു ഇത് ഇന്നത്തെ സത്യമാണ് അന്നത്തെ സത്യമാണ് കാരണം അതിന് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് സത്യം ഇത് ഇത് പഠിക്കുന്ന ശൂദ്രന്മാരും ശൂദ്രികളും ഇത് മനസ്സിലാക്കുക എന്താണ് ഇത് ഇന്നത്തെ സത്യമാണ് അതുകൊണ്ടാണ് നമ്മളതൊക്കെ പഠിക്കുന്നത് എന്താ ചോദിച്ചതിന്റെ ഇടയ്ക്ക് ആരോ എന്തോന്ന് ചോദിച്ചത് പിൻവലിച്ചത് അതാ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു പാരമാർത്ഥിക സത്യത്തിന്റെ കാര്യം പറഞ്ഞു ആ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കുക കാരണം പറഞ്ഞിട്ട് കാര്യം പറയുന്നതിനൊരു പരിമിതിയുണ്ട് ചിന്തിക്കുന്നതിന് പരിമിതിയില്ല ഞാൻ എഴുതി പോയിരുന്നൊക്കെ ചിന്തിക്കാമല്ലോ ചിന്തിച്ച് മനസ്സിലാക്കുക ചിന്തിച്ചാലേ നമ്മുടെ ചിന്താശേഷി വർദ്ധിക്കത്തുള്ളൂ അപ്പോൾ ഈ ആഗ്രഹവും തൃഷ്ണയും തമ്മിലുള്ള വലിയൊരു അന്തരം ഉണ്ട് ഇത് വേറെ ചെറിയില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്തവരായിരിക്കും അതായത് വേബ്സ് പഴയ ആൾക്കൂരങ്ങൾ അവരുടെ ഉള്ളിൽ ആഗ്രഹം വന്നുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യരിൽ മനുഷ്യരായത് എന്നാണ് സയൻസ് പറയുന്നത് അവരാഗ്രഹിക്കാതിരിക്കുന്ന മനുഷ്യരാകത്തില്ലേ അവർ പലതും ആഗ്രഹിക്കും മനുഷ്യരാകാനല്ല ആഗ്രഹിക്കും കേട്ടോ ധരിക്കരുത് അവർക്ക് പല പല ആഗ്രഹങ്ങളും ഉണ്ടായി ആഗ്രഹങ്ങളനുസരിച്ച് എന്ത് ചെയ്തു അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ആ മാറ്റങ്ങൾ അവരുടെ പുതിയ പുതിയ ആഗ്രഹങ്ങളെ ഉണ്ടായി ആഗ്രഹങ്ങൾ വീണ്ടും മാറ്റത്തെ ഉണ്ടായി അങ്ങനെ ആൾക്കുരങ്ങുകൾ എന്തായി ഹോമോ സത്യൻസ് അതാണ് സത്യൻസ് ഇതിനു മുമ്പോട്ട് പോയിട്ടില്ല പോകുന്നറിയത്തില്ല അപ്പൊ ആഗ്രഹം വേണ്ടെന്ന് നമ്മൾ ആരെയും പഠിപ്പിക്കാൻ പാടില്ല ആഗ്രഹം വേണം ഇനി നമുക്കും ഇവിടെ ജീവിക്കണമെന്നും ആഗ്രഹം വേണം പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് തൃഷ്ണകളും ഉണ്ടായി ഒരുപാട് ഈ തൃഷ്ണകൾ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ തൃഷ്ണകൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ആധ്യാത്മിക ശാസ്ത്രം വന്നത് ആധ്യാത്മിക ചിന്തകളും ഈ സെമറ്റിക് മതങ്ങൾ നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മമേ ഉള്ളൂ അപ്പോൾ അവരുടെ മോക്ഷസങ്കല്പം വേറെയാണ് ഈ ജന്മം ദുരിതപൂർണമാണ് അതുകൊണ്ട് അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്താണ് ഇനി ജനിക്കുകയും വേണ്ട മരിക്കുകയും വേണ്ട അങ്ങനെ അവർ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് ജനനം സംഭവിച്ചു കഴിഞ്ഞു ഇനി അത് മാറ്റാൻ പറ്റില്ല മരണം എന്തായാലും സംഭവിക്കും അതും മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ജനനവും വേണ്ട മരണവും വേണ്ട എന്ന് പറയുന്ന നമ്മുടെ നിലവിളി അവർക്കില്ല ഈ നരകത്തി ഇന്നെ ശംഭവം ഇങ്ങനെ അവർ പ്രാർത്ഥിക്കാറില്ല എന്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജനനം മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യമില്ല രണ്ടും സംഭവിക്കുന്ന ഒന്ന് സംഭവിച്ചാണ് സംഭവിക്കാൻ പോകും പിന്നെ അവരെ സംബന്ധിച്ച് എന്താണ് സ്വർഗം അല്ലാതെ അവരെ സംബന്ധിച്ച് സംസാര സാധന അങ്ങനെ ഒരു ഏർപ്പാടൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചെന്താണ് എന്താണ് സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം ഈ മതം പറഞ്ഞനുസരിച്ച് ജീവിക്കുക അത്രയല്ല അവരുടെ മതം പറയുന്ന രീതിയിലനുസരിച്ച് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും ഇത്രയും നമ്മുടെ മോക്ഷസങ്കല്പത്തിൽ എന്താണ് ജനനവും മരണവും നമുക്ക് ഒഴിവാക്കണം എന്തുകൊണ്ട് ജനനവും മരണവും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിരന്തരം ആവർത്തിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മാസ്റ്റർ പ്ലാൻ എന്താണ് ജനനം തന്നെ ഒഴിവാക്കുക ഇനിയിപ്പോ ഇവിടെ ചർച്ച ചെയ്ത മുഴുവൻ കുറിച്ചാണ് ജനനം തന്നെ ഒഴിവാക്കുക അത് ജനിച്ചു പോയല്ലോ അതിന് കാര്യമില്ല ജനിച്ചു പോയത് കഴിഞ്ഞു പോയി ഭൂതകാലം ഇനിയും അത് വരുന്നുണ്ട് അതുകൊണ്ട് ജനനം ഒഴിവാക്കണം അവരെ സംബന്ധിച്ചിടത്തോളം മരണം ഒഴിവാക്കണമെന്നൊരു ചിന്തയേ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ജനിച്ചാൽ മരിക്കും പിന്നെ അതിനെ ഒഴിവാക്കുന്നു നമ്മളെപ്പോഴും ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് മരണത്തെ ഒഴിവാക്കണം എന്തുകൊണ്ട് ഇനിയും ജനിക്കും നമ്മൾ ഇനിയും ജനിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ മരണത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അവർക്കതൊരു വിഷയമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ജനിച്ചാൽ മരണം ഉറപ്പാണ് അവരെ സംബന്ധിച്ച് ഒറ്റ ഇതേ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെത്തിച്ചേരുക അതിന് മതം പറഞ്ഞതനുസരിച്ച് ജീവിക്കുക ജീവിക്കുകയോ മരിക്കുകയോ കൊല്ലുകയോ എന്താണോ ഈ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ചെയ്യുക ഇവിടെ അങ്ങനെയല്ല എന്താണ് സംസാര സാഗരമാണ് അപ്പൊ ഇതിന് രണ്ടിനും മനുഷ്യന്റെ ആഗ്രഹമാണ് ഇവിടെ രണ്ടിടത്ത് നിൽക്കുന്നു ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ അപ്പോൾ കൃഷ്ണൻ അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു നിരന്തരം ജനനം മരണം പരമ്പരയിലും രക്ഷപ്പെടാൻ വേണ്ടി അതാണ് മോക്ഷം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു മോക്ഷത്വം അതിലെന്താ ദോഷം അവരുടെ മോക്ഷത്വത്തിനും ദോഷമില്ല സ്വർഗവാസം അതിന് ദോഷമൊന്നുമില്ല അവർക്ക് നമ്മളെ ഒരുക്കും ദോഷം കാണും നമ്മളതിൽ അവരും ദോഷം കാണും അവരവർക്ക് ദോഷമൊന്നുമില്ല ഇതാണ് എന്താണ് തൃഷ്ണയും ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷെ ഇത് മാത്രം പറഞ്ഞ് കാലം കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല